കിടക്കുകയാണ് അക്കാലത്തെ റസൂലാണ് സയ്യിദ്ന യൂസുഫ് യൂസുഫിനെ കൊണ്ട് വിശ്വസിച്ച മുഗ്മിനായി വലീദിബിൻ റയ്യാൻ അപ്പോൾ പിന്നെ രാജാവിന്റെയും മേഖല പക്ഷെ രാജാവ് വലീദിബിൻ റയ്യാൻ തന്നെയാണ് ഇതാണ് ചരിത്രം ആ ചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതാണ് ലോക ചരിത്രത്തിന്റെ ഗതിമാറ്റി ഒഴുക്കിയ സംഭവം ഇതൊക്കെ പഠിക്കണം ഇതെല്ലാം പഠിക്കാതെ നിന്ന് ഇവർ വന്നു ഇവരെന്തിന് പോയി ഇവരെന്തിന് ഈ സിനായി മരുഭൂമിയിൽ പാർത്തു ഇവരെന്തിന് കുതിസിൽ പോയി വന്നു ഇതൊന്നും അറിയാതെ വെറുതെ കഥ അറിയാതെ ആട്ടം കാണി കണ്ടിട്ട് കാര്യമില്ല ഇത് വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഒരു ഒരു മുതൽക്കൂട്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരൽപ്പഭാഗം വിശദീകരിക്കണമെന്ന് തീരുമാനിച്ചത് അള്ളാഹു നമുക്ക് നാഫിയായാലും തരട്ടെ ഈ ഒരു ഘട്ടത്തിൽ എന്ത് വരുന്നുണ്ട് ഈ പത്ത് ചേട്ടന്മാർ വന്നിട്ട് റേഷന് മൂന്നാമത്തെ ഘട്ടത്തിൽ റേഷന് വേണ്ടി വരുമ്പോൾ മൂന്നാമത്തെ സംഭവത്തിൽ റേഷന് വേണ്ടി വരുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് ബഹുമാനപ്പെട്ട സീതന യൂസഫ് അപ്പോൾ തന്റെ കുപ്പായം കൊടുത്തയച്ചു മാത്രമല്ല ഇത് നാട്ടിലാകെ പാട്ടായി യാക്കോബ് നബിയുടെ പൊന്നുമോനാണ് സീതന യൂസുഫ് അവിടെ അവർ കഷ്ടപ്പാടിലാണ് ഇവിടെ ആകട്ടെ നമ്മൾ സുഭിക്ഷതയിലാണ് അതുകൊണ്ട് രാജാവിന്റെ കുടുംബത്തെ ആദരിക്കാൻ വേണ്ടി ഈജിപ്തുകാർ തീരുമാനിച്ചു അതായത് ധനകാര്യമന്ത്രിയുടെ സൈദിന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അവിടുത്തെ രാജസ്ഥാനത്തിരിക്കുന്ന ആൾ രാജാവല്ല ആ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന ആൾ ബഹുമാനപ്പെട്ട സൈദിന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അവരുടെ ഏറ്റവും വലിയ സമൃദ്ധിക്ക് കാരണമായ യൂസുഫ് നബിയുടെ കുടുംബത്തെ ആദരിക്കാൻ ഈജിപ്തുകാർ തീരുമാനിച്ചു അങ്ങനെ ബാപ്പയെയും ബാപ്പയെയും പതിനൊന്ന് പത്ത് ജേട്ടന്മാരെയും ഒരു ഒരനുജനെയും ഒരു ഈജിപ്തുകാർ ഈജിപ്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു അതാണ് ലോക ചരിത്രത്തിലൊരു സംഭവമാണ് അതൊരു സംഭവമാണ് ലോക ചരിത്രത്തിൽ പിന്നീട് വന്ന മുഴുവനും വിഷയങ്ങൾ ഈ ഒരു ആനയിക്കലുമായി ബന്ധപ്പെട്ടതാണ് ഇത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ലോക ചരിത്രം മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ വന്ന് ആനയിച്ച് കൊണ്ടുവന്നു വലിയ സൗകര്യങ്ങൾ വെച്ചു കൊടുത്തു ആ സൗകര്യത്തിൽ അങ്ങനെ യാക്കൂബ് നബിയും യാക്കൂബ് നബിയുടെ മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് അവരങ്ങനെ സന്തോഷിച്ച് കഴിഞ്ഞുകൂടി കാരണം അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചോരയാണല്ലോ രാജാവിന്റെ ഏറ്റവും അടുത്താണ് രാജാവിന് ഈ കുടുംബത്തോട് വലിയ ഇഷ്ടമായിരുന്നു അവരങ്ങനെ കഴിഞ്ഞുകൂടി പക്ഷെ ക്രമേണ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ക്രമേണ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ക്രമേണ കാലം കഴിഞ്ഞപ്പോൾ വലീദ് ബിൻ റിയാൻ മരിച്ചുപോയി യൂസുഫ് നബി മരിച്ചുപോയി യാക്കൂബ് നബി മരിച്ചുപോയി പത്ത് കുട്ടികൾ മരിച്ചുപോയി മറ്റേ പതിനൊന്നാമത്തെ ബെന്യാമീൻ മരിച്ചുപോയി ആ തലമുറയൊക്കെ മരിച്ചുപോയി അപ്പോഴത്തിന് ഇവർ പൊതുവെ കുറച്ച് കുട്ടികളുണ്ടാകുന്ന വർഗമാണ് കാരണം ബാപ്പാക്ക് പന്ത്രണ്ട് കുട്ടികളാണ് എല്ലാവർക്കും കൊണ്ട് കുട്ടികൾ അങ്ങോട്ട് പെരുകിയിട്ട് ഈജിപ്ത് കെയ്റോ നിറയെ അക്സറും ലൊക്സറും അലക്സാണ്ടറിയും നിറയെ ഇവരെ മക്കൾ അങ്ങോട്ട് വളർന്നു അപ്പോഴത്തിന് ഒരു പ്രശ്നം ഉണ്ടായി എന്ത് പഴയ ആദരവ് പിന്നെ അവർക്ക് കിട്ടിയില്ല അവരെ ഇവർ ഈ നാട്ടുകാരല്ല ഇവർ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ പരിസരത്താണ് പാർത്തിരുന്നത് അതോട് ചിന്തിക്കണം ഇതൊക്കെ പഠിച്ചാലേ എന്തിനാണ് ചെങ്കടൽ കടത്തിപ്പോയത് എന്ന് ചിന്തിക്കാൻ കഴിയൂ അല്ലാതെ ഈ പാലായനത്തിന് മാന എന്താണ് അതുപോലെ അത് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദിന യൂസഫ് അലി ഇസ്ലാത്തു വസ്ലാമിന്റെ മരണത്തിന് ശേഷം ഉണ്ടല്ലോ ഒരു കുഴങ്ങല് ബാപ്പ വയലിൽ വന്നപ്പോൾ കുട്ടിയും കൊണ്ടുവന്നു അങ്ങനെ ബാപ്പ അങ്ങനെ വന്ന് കുട്ടിയൊക്കെ കുട്ടി ബാപ്പാന്റെ വയലന്റെ മകനായതുകൊണ്ട് നാട്ടിൽ വയലന്റെ മകനെ നല്ല പോലെ അങ്ങോട്ട് ആദരിച്ചു പിന്നെ അവിടെ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം അങ്ങനെ പാർത്തു അതിനിടക്ക് ബാപ്പ പിന്നെ ഒരാഴ്ച വേറെ നാട്ടിലേക്ക് ഒരു പോയി നോക്കൂ മോനെ ഇവിടെ നിർത്തിയിട്ട് പോയി പിന്നെ ആ മോന് നാട്ടുകാരും ശല്യവും നാട്ടുകാർക്ക് മോനും ശല്യവും ആദ്യ ദിവസമൊക്കെ നല്ല ആദരവ് ഉണ്ടാവിട്ടുണ്ടാവും കാരണം മോന് വേണ്ടിയിട്ട് മകന് വേണ്ടിയിട്ട് ആദരിച്ചതല്ല ബാപ്പ വയർന്നിന് വന്നതുകൊണ്ട് വയർന്നന്റെ കുട്ടിയെ ആദരിച്ചതാണ് പക്ഷെ വയർന്നൻ പിന്നെ ഒരാഴ്ചക്ക് അവിടുന്ന് കാണാനില്ലാതെയായി അപ്പോൾ പിന്നെ ഈ കുട്ടി ഇവിടെ എങ്ങനെ എന്താ പറയുക കുട്ടിയാണ് ഒരു കുഴങ്ങലുണ്ടല്ലോ അവിടുന്ന് പോന്നു ചെയ്ത് ഇന്ന് അവിടെ ഒരു ഉടമയോട്ട് ഇല്ലതാനും വന്നോടിയൊരു എന്നൊരു പേര് ഇന്നും നമ്മുടെ ചില മഹല്ലുകളിൽ ഉണ്ടതാണ് ചില മഹല്ലുകളിൽ വന്നുകൂടിയ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂല ഇന്നും ചില മഹല്ലുകളിൽ ഒരു മഹലിൽ വന്നോടിയാൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കൂടി ആൾ മെമ്പർഷിപ്പ് കൊടുക്കില്ല ഉണ്ടല്ലോ ഇവിടെയൊക്കെ തന്നെ പരിസരത്ത് പല മഹലുകളിൽ എനിക്കറിയാവുന്ന എന്റെ ഒരു മുസ്ലിം അല്ലേ ആണ് മുസ്ലിമൊക്കെ തന്നെയാണ് പക്ഷെ വന്നൂടിയവരാണ് അവരെ പ്രസിഡന്റ് ആക്കാനോ മെമ്പർ ആക്കാനോ സമ്മതിക്കൂല അവർക്ക് അവിടെ നിന്ന് പോകാം പള്ളിക്ക് ജുമയൊക്കെ തന്നെ പോകാൻ വിരോധമൊന്നുമില്ല മാസത്തിൽ പരിസരം കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ മറ്റ് കാര്യങ്ങളിലൊന്നും ഉണ്ടാവില്ല വോട്ടവകാശം ഉണ്ടാവില്ല പ്രസിഡന്റ് ആവാനോ മെമ്പർ ആവാനോ പറ്റില്ല എന്നതുപോലെ വന്നുകൂടിയ മനുഷ്യന്മാർ ആദ്യമൊക്കെ നല്ല ആദരവുണ്ടായിരുന്നു യൂസഫ് നബി അവരുടെ ക്ഷേമകാലത്തെ പ്രയോജനപ്പെടുത്തുകയും ക്ഷാമകാലത്തെ പരിഹരിക്കുകയും ചെയ്തതുകൊണ്ട് ലോക ചരിത്രത്തിലെ മഹാനായ നേതാവാണ് സയ്യുന്ന യൂസുഫ് യൂസുഫാണ് ചക്രം കണ്ടുപിടിച്ചിട്ടുള്ളത് ചക്രം കണ്ടുപിടിച്ച രാജാവ് യൂസുഫ് നബിയാണ് ലോകത്ത് ലോകത്തെ മുഴു എന്താ ചക്രം അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നമ്മുടെ ലോകത്തിന്റെ രീതി യെക്കുറിച്ച് കൊണ്ടാണ് ലോക ചരിത്രത്തിലെ വിപ്ലവം ചക്രം കണ്ടുപിടിച്ചതാണ് ചക്രം കണ്ടുപിടിച്ച രാജാവ് സീദന യൂസുഫാണ് ചായ കണ്ടുപിടിച്ച ആൾ സീദന സുലൈമാനാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അതിന് സുലൈമാനി എന്ന് പേരുള്ളത് യുദ്ധത്തിന് പോയപ്പോൾ കുഴങ്ങിയിട്ട് ഒരു സ്ഥലത്തിരുന്നോയി അപ്പോൾ ആ ആ താഴ്വരയിലുള്ള ഒരു ചെടിയുടെ പച്ചില പറിച്ചിട്ട് കഴിക്കാൻ സീദന സുലൈമാൻ കൽപ്പിച്ചു അത് അങ്ങോട്ട് കുടിച്ചു കുടിച്ചപ്പോൾ ഒരു ഭയങ്കരം ആശിൽ ഭയങ്കര റാഹത്തിൽ വലിയ സന്തോഷത്തിലായി അത് പിന്നെ അവർ കൊണ്ടുപോയി ചെടി നട്ടു വളർത്തി അത് പിന്നെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒരുപാട് പ്രദേശങ്ങളിൽ അത് സുലഭമായി വളർന്നു അതാണ് സുലൈമാനി ആ ചായപ്പൊടിയാണ് സത്യത്തിൽ ആ ചായയാണ് സുലൈമാനി അതിൽ പാലൊഴിച്ചാൽ സുലൈമാനി ആവൂല്ല ചായ ചായ എന്ന് പറഞ്ഞാൽ മിൻഹൈസുഹു ചായ ബിദൂനി ലബനാണ് പാലില്ലാത്തതാണ് സത്യത്തിൽ ചായയിൽ പാലൊഴിച്ചാൽ അറബികൾ പറയും മുഹ്മാഫി കാരണം ചായയിൽ പാലൊഴിച്ചാൽ അത് രോഗങ്ങൾക്ക് കാരണമാകും എന്നാണ് കണ്ടെത്തൽ ഒരുപാട് കഫൻ കഫം വർദ്ധിക്കുന്ന കഫം വർദ്ധിക്കുന്ന ഒരുപാട് രോഗങ്ങൾക്ക് കാരണം ചായയിൽ പാലൊഴിച്ചിരിക്കലാണ് ചായ സുലൈമാൻ നബി തന്ന കോലത്തിലാണെങ്കിൽ ഒരു വിരോധമില്ലാതെ നല്ലതാണ് അളവ് കൂടരുത് മാത്രമേ ഉള്ളൂ പോലെ സീന യൂസുഫ് അലൈസ് ഇപ്പോഴും ഉണ്ട് ഈജിപ്തിൽ കനാത്ത് യൂസുഫ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറിഗേഷൻ ചെയ്ത ഇറിഗേഷൻ സംവിധാനം ലോകത്തെ ആദ്യമായ അതിമനോഹരമായ ഇറിഗേഷൻ സംവിധാനം കൊണ്ടുവന്നത് സീദന യൂസഫാണ് ആ പറ്റി സംഗതിയാണ് എല്ലാ മലമുകളിലും കൃഷി ഉണ്ടാക്കി കൃഷിയില്ലാത്ത ഒരു മലമുകളും ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി പ്രത്യേക തരത്തിൽ നെയ്നദിയിലെ വെള്ളം കെട്ടിക്കേറ്റി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കാർഷിക വിപ്ലവം നടത്തിയ നബി സീദന യൂസഫാണ് കൃഷിയൊക്കെ പറയുമ്പോൾ നമുക്കതിലൊന്നും ഒരു ബന്ധമില്ല എന്ന് വിചാരിക്കരുത് നമ്മൾക്ക് ലോകത്തേറ്റവും ബന്ധമുള്ള ഒരു വിഷയം കൃഷിയാണ് കാരണം ആദം ഹരിതൻ ആദം തന്നെ കർഷകനായിരുന്നു എന്നാണ് അതൊക്കെ പിന്നീട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയേണ്ടതില്ല അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം ആ കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവരങ്ങോട്ട് കുഴങ്ങി പിന്നെ അവരെന്ത് ചെയ്തു അപ്പോൾ പിന്നെ അന്നത്തെ വലിയ പിന്നെ റിയാന് ശേഷം പഴയ ഫിറവന്മാരുടെ സ്വഭാവം തന്നെ ഫിറവന്മാർക്ക് മടങ്ങി വന്നു അപ്പോൾ പിന്നെ അവിടെ എന്തുണ്ടായി എന്ന് ചോദിച്ചാല് ഫറോവമാരുടെയും ഫറോവയുടെ അടിസ്ഥാന ഗോത്രം കിബുത്തികളാണ് കിബുത്തികളുടെയും വീട്ടിൽ കൂലിയില്ലാത്ത പണിക്ക് നിൽക്കാൻ യാക്കോബ് നബിയുടെ പേരക്കുട്ടികൾ നിർബന്ധിതരായി അവർ ലക്ഷോപലക്ഷുണ്ടായിരുന്നു ലക്ഷോപലക്ഷം അവരാണ് ഈജിപ്തിൽ കുടുങ്ങിയ ബനു ഇസ്രായേൽ ലക്ഷോപലക്ഷം പിന്നെ ഒരു നൂറ്റാണ്ടുകളോളം കുഴങ്ങിപ്പോയി അവരിൽ ഒരു വിമോചകന് വേണ്ടി തേടി ആ കയറി വന്ന വിമോചകനാണ് സയ്യിദിന മൂസ അതാണ് മുസാനബി നബി അവനോട് രണ്ട് കാര്യം പറഞ്ഞോളൂ ഒന്നിരിക്കൽ ഈ നന്നാവുക അല്ലെങ്കിൽ നിന്റെ വല്യപ്പാന്റെ മക്കളെ നിന്റെ ഒപ്പം പറഞ്ഞേച്ചേരാ ഞങ്ങൾ വിരുന്നിന് വന്നതാണല്ലോ ആ വിരുന്നിന്റെ സ്വഭാവം ഇപ്പൊ നിങ്ങൾക്കില്ലല്ലോ ഞങ്ങൾ പോവാണ് അല്ല പോകാൻ പറ്റില്ല എന്നാ വിരുന്നുണ്ടോ ഇല്ലതാണ് എന്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അപ്പോഴത്തിന് കൂലി കൊടുത്ത കൊടുക്കാത്ത പണിക്കാരായി മാറിയവർ യാക്കോബ് നബിയുടെ മക്കൾ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈജിപ്തിലെ കൂലില്ലാത്ത പണിക്കാരെ അവരാണ് പിരമിഡുകൾ ഉണ്ടാക്കിയത് യാക്കൂബ് നബിയുടെ മക്കളാണ് പിരമിഡ് ഉണ്ടാക്കിയത് ഇന്ന് നമ്മൾ കാണുന്ന പിരമിഡുകളില്ലേ ആ പിരമിഡുകളിൽ അനവധി പിരമിഡുകൾ ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ മക്കളാണ് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം അതിലൊക്കെ കിലിമത്ത് തോഹീദിന്റെ അംശമുണ്ട് അത് ബഹുമാനപ്പെട്ട സീതന യാക്കോബിന്റെ യൂസുഫ് നബിയുടെ മക്കളും മക്കളെ മക്കളും ജേട്ടൻ അനുജന്മാരുടെ മക്കളുമാകുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ അവരങ്ങോട്ട് പരഞ്ഞു പരന്ന് അങ്ങോട്ട് വർദ്ധിച്ചു അവർ ലൊക്സറിലും അലക്സാണ്ട്രിയയിലും കൈറോയിലും പരിസരത്തും അങ്ങോട്ട് ഒഴുകി അവരെ ക്രിപത്തികൾ ഉപയോഗപ്പെടുത്തി അവരെ പെണ്ണുങ്ങൾ അതിസുന്ദരിമാരായിരുന്നു ആ പെണ്ണുങ്ങളെ ഇവർ അവരുടെ വിനാശകരമായ തമ്മാടിത്തരത്തിന് ഉപയോഗപ്പെടുത്തി ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു ഫിർഔൻ ലാനത്തുള്ളയാണി ഫിർഔൻ കരയെ കടന്ന് വ്യഭിചരിച്ചിട്ട് മതിവരാതെ കടലിൽ കടന്ന് വ്യഭിചരിച്ച ആളാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി വ്യഭിചാരത്തിന് വേണ്ടി ആഡംബര നൗകയുണ്ടാക്കിയത് ഫിർഔനാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി മുടിക്ക് കറുത്ത കളർ കൊടുത്തത് ഫിർഔനാണ് ലോകത്താദ്യമായി നരച്ചത് ഇബ്രാഹിം നബിക്കാണ് അവലുമൻ തശയ്യബമിനൽ ബഷരി ഇബ്രാഹിം ലോക ചരിത്രത്തിൽ ആദ്യമായി മുടി നരച്ചത് ഇബ്രാഹിം നബിക്കാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി മുടിക്ക് കറുത്ത ചായം കൊടുത്തത് ഫിരാവുനാണ് കാരണം അവന് വാർദ്ധക്യം ഇഷ്ടമുണ്ടായിരുന്നില്ല അവൻ വലിയ വിചാരിയിരുന്നു കരയിൽ കടന്ന് വ്യഭിചരിച്ചിട്ട് മതി വരാതെ അവൻ കടലിൽ കടന്നും വെള്ളത്തിൽ കടന്നും വ്യഭിചരിച്ചു ആ ഒരു രീതി ഇപ്പോഴും അവിടെയൊക്കെ പരിസരത്ത് കാണുന്നുണ്ട് രാത്രിയായാൽ കേബറകൾ നടക്കുന്ന ഏറ്റവും കേബറകൾ വെള്ളത്തിൽ കേബറ നടക്കുന്ന ഒരു നാടാണ് കെയ്റോ കെയ്റോവിലെ നൈൽ നദിയുടെ കുറുകെയുള്ള പാലത്തിൽ ഇങ്ങനെ വൈകുന്നേരം കയറി നിന്നാൽ അങ്ങനെ കണ്ണത്താത്ത ദൂരത്ത് ഇങ്ങനെ കിടക്കുന്ന കളിനൗകകളും കപ്പലുകളും കൊച്ചു കൊച്ചു ബോട്ടുകളും കപ്പലുകളും കാണാം അതൊക്കെ അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടാവും അവിടെയൊക്കെ ഒരു രാത്രിയുടെ ഡിന്നറിന് വലിയ വിലയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ വെള്ളത്തിൽ അതൊക്കെ ഒരു ഫറോ വായുസത്തിന്റെ ഒരു ബാക്കി പത്രം ഇപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അതിനൊക്കെ ശേഷിക്കുന്നുണ്ട് അവരുടെ ഇടയിലേക്ക് ബി സി രണ്ടായിരത്തിന്റെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ വന്ന മഹാനായ ഒരു നബിയാണ് സയ്യിദിന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലികളെ മോചിപ്പിക്കാൻ വേണ്ടി വന്നതാണ് മൂസ നബിയുടെ ജ്യേഷ്ഠനായിരുന്നു സയ്യിദിന ഹാറൂൺ അലൈഹി സ്വലാത്തു അവർ തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം ഒരു വയസ്സ് കൂടുതലാണ് സീദിന ഹാറൂൺ ആ ഒരു ആൺകുട്ടി ഒരിക്കൽ ഫിരാവിന് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം നേരാണ് ഫിരാവിന് ഒരു സ്വപ്നം കണ്ടു കൺകാനിൽ നിന്ന് ഉദിച്ചു വന്ന ഒരു നക്ഷത്രം വന്ന് അവന്റെ കൊട്ടാരത്തെ തകർത്ത് കളയുന്നു ജ്യോത്സ്യന്മാരോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ ബനോ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ വളർന്നു വന്നിട്ട് അത് നിന്റെ സാമ്രാജ്യത്തിന്റെ തകർച്ചക്ക് കാരണമാകുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്റെ ഇസ്രായേലികളിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ വേറെയും ഒരു പ്രശ്നം ഉണ്ടായി എന്ത് അക്കാലത്ത് അവർ വലിയ നക്ഷത്ര നക്ഷത്രശാസ്ത്രം അറിയുന്നവരായിരുന്നു മുനജ്ജിമീങ്ങൾ പറഞ്ഞു എല്ലാ വർഷവും എല്ലാ സന്ദർഭത്തിലും ധീരന്മാർ ജനിക്കൂല ചില പ്രത്യേക നക്ഷത്രങ്ങൾ ഉദിക്കുമ്പോഴേ ധീരന്മാർ ജനിക്കുള്ളൂ അതുകൊണ്ട് അവർ കാലത്തെ ഊഴമായി നിശ്ചയിച്ചു ചില കാലങ്ങൾ ചില കാലങ്ങളിൽ അവര് ആൺകുട്ടികളെ കൊല്ലൂല ചില കാലങ്ങളിൽ ആൺകുട്ടികൾ നക്ഷ ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് എന്തുകൊണ്ട് ആൺകുട്ടികൾ ഉണ്ടാവലും ഫിരാവിന് ആവശ്യമായിരുന്നു കാരണം അവരുടെ പണി നടക്കണമെങ്കിൽ ആൺകുട്ടികളുണ്ടാവും അങ്ങനെ നക്ഷത്രം അത്ര ഉഷിനില്ലാത്ത ജ്യോത്സ്യന്മാര് പ്രവചിച്ച ഒരു കാലഘട്ടത്തിൽ ജനിച്ച കുട്ടിയാണ് ഹാറൂൺ നമ്മൾ ചരിത്രം ഇങ്ങനെ വായിച്ചു മൂസാനബയെ പെട്ടിയിലാക്കി എന്ന് പറയും എന്നാ ഹാറൂന്റെ നബയെ പെട്ടിയിലാക്കിയിട്ടില്ല അതെന്റെയോ അങ്ങനെയുണ്ട് ചിന്തിച്ചുകൂടെ മുസാനബിയെ പെട്ടിയിലാക്കിയിട്ട് നെയിൽ നദിയിൽ ഒഴിക്കുന്നത് മുസാനബിയായിട്ടാണല്ലോ ഹാറൂൺ ഹാറൂൻ എന്റെ ആ കുട്ടിയല്ലേ എന്റെ പെട്ടിയിലാക്കാഞ്ഞു അതിന് കാരണമുണ്ട് ആ ഒരു കാരണം ജോത്സ്യന്മാർക്ക് നാവ് നന്നായി എന്നല്ല ആ ഒരു കാരണം ഒരു ഒരു ഒരു നിലക്ക് ഹാറോണിൽ നിലനിൽക്കുന്നുണ്ട് പശുക്കുട്ടിക്ക് അവർ തവാഫ് ചെയ്തപ്പോൾ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് സീന ഹാറൂൺ ഹാറൂൺ ഇരുന്ന സ്ഥലത്തിന് സ്ഥലത്ത് ഞാൻ ഈ കൊല്ലം പോയി കണ്ടു അതിന് വാദി ഷെയ്ഖ് ഷെയ്ഖ് ഇരുന്ന താഴ്വര എന്നാണ് അതിന് പേര് നോക്കി അങ്ങനെ ഇരുന്ന് അവരങ്ങനെ തവാഫ് ചെയ്ത് പശുക്കുട്ടിക്ക് സാമരി ഉണ്ടാക്കിയ പശുക്കുട്ടിക്ക് പിന്നീട് ഇസ്രായേലികൾ സിനായ് മരുഭൂമിയിൽ കൃത്യമായി പറഞ്ഞാൽ സെന്റ് കാത്രീൻ എന്ന ഒരു പട്ടണമുണ്ട് സിനായ് മരുഭൂമിയിൽ അറുപതിനായിരം ചതുരശ്ര മൈലാണ് സിനായ് മരുഭൂമി അറുപതിനായിരം ചതുരശ്ര മൈലുള്ള സിനായ് മരുഭൂമിയിൽ സെന്റ് കാത്രീൻ എന്ന ഒരു പട്ടണമുണ്ട് ആ സെന്റ് കാത്രീൻ പട്ടണത്തിന്റെ പട്ടണത്തിന് ഒരു രണ്ട് മല അടിവാരം അപ്പുറത്താണ് ബഹുമാനപ്പെട്ട വൃക്ഷമുള്ളത് രണ്ടായിരത്തി മൂവായിരത്തിലേറെ വർഷമായി ഇപ്പോഴും നഷ്ടപ്പെട്ടു പോകാത്തൊരു വൃക്ഷമുണ്ട് അവിടെ ആ വൃക്ഷത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ നൂറുത്ത ചെല്ലി സീദിന മൂസ കണ്ടത് അതിന്റെ പരിസരത്തിൽ ചെറിയ വെള്ളം എടുക്കുന്ന സ്ഥലമുണ്ട് ആ വെള്ളത്തിൽ നിന്ന് സഫൂറക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് സൈദിന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് അവിടെ എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അതുവഴി വന്ന നെപ്പോളിയൻ ബോളപ്പാർട്ട് ആ സ്ഥലത്തെ ആദരിച്ച് ആ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ ഒരു ഹാൻഡ് പമ്പ് വെച്ചിട്ടുണ്ട് എ ഡി ആയിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എ ഡി ആയിരത്തി എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സോറി എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് അവിടെ വരുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട് അവിടെ ഒരു ഹാൻഡ് പമ്പ് വെച്ചിട്ടുണ്ട് പിന്നീടുള്ള കഥയാണ് ബഹുമാനപ്പെട്ട സീദന മൂസ അലി സ്വലാത്തു വസ്സലാം പിന്നെ ഇസ്രായേലികളെ എന്നൊരു മുപ്പത് കൊല്ലമാണ് അവരുമായി മൽപ്പിടുത്തത്തിലുണ്ടായി ഫിറാവുനുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടു ഫിറാവുൻ ഒരിക്കലും നന്നാവില്ല എന്ന് മനസ്സിലായി അവസാനം തന്റെ ജനതയെയും കൊണ്ട് ഒരു രാത്രി ഒരു മുഹറമിന്റെ പത്തിന്റെ തലേ രാത്രി ഇറങ്ങിപ്പോകാൻ സീദന മൂസ അലി സ്വലാത്തു വസ്സലാം തീരുമാനിച്ചു ഹാറൂനും ആ പോക്കാണ് ബൈബിളിൽ പറഞ്ഞ പുറപ്പാട് അതാണ് ഇത് അത് അതാണ് ഇത് ഇനിയുള്ള യാത്രയാണ് ഇസ്രായേലി ബനു ഇസ്രായേലി സമൂഹം ഷാമുമായും ഇസ്രായേലുമായും കുതിസുമായും അവരുടെ ബന്ധം എന്താണ് എന്നറിയിക്കുന്നത് ഇതൊന്നും പഠിക്കാതെ നമ്മൾ ബൈത്തുൽ മുക്കത്തസിനെ പറ്റിയോ ഇസ്രായേലി സമൂഹത്തെക്കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല അവരുടെ അസ്ലി മണ്ണിൽ നിന്ന് അവർ വന്നതാണ് അങ്ങനെ വന്ന് അവര് ഉസബിയുടെ കാലത്ത് വന്ന് ഇവിടെ അവർ അടിമകളും പിന്നെ അവർ ജോലിക്കാരുമായി പിന്നെ അവരിൽ നിന്ന് അവർക്കൊരു നേതാവ് ഉയർന്നു വന്നു സയ്യിദിന മൂസ ഭയങ്കര ശുചാരിയായിരുന്നു ശുചാരിയാണ് ഹൈദരാബാദിലെ ഒരു മ്യൂസിയത്തിൽ ഒരിക്കൽ ഞാൻ മൂസ നബി അലി സലാത്തു വസ്സലാമിന്റെ ഒരു പ്രതിമ കണ്ടിട്ടുണ്ട് പ്രതിമ മൂസ നബിയുടെ പ്രതിമ എന്നവര് പക്ഷെ എന്നാലും എന്നാലും അവിടെ കണ്ട പ്രതിമകളെ കൂട്ടത്തിൽ ഭയങ്കര ശുചാരിയായ ഒരു പ്രതിമ ബഹുമാനപ്പെട്ട മൂസ നബിയുടേതാണ് ഒരു പ്രതിമുണ്ടാക്കുന്ന ശില്പിയും ആളെപ്പറ്റി ലേശം ഒന്ന് പഠിക്കും മുഖദ്ദസിന്റെ പരിസരത്ത് മുഖദ്ദസിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു വീണയും കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു ഒരു ഒരു ഉരുക്ക് ഉരുക്ക് ഒരു ഉരുക്കുകല്ല് ഒരു ഉരുക്കുകല്ലിൽ വീണയും ഒരു മനുഷ്യനെയും കൊത്തിവെച്ചിട്ടുണ്ട് എന്റെ ടൂർ ഗൈഡ് എന്നോട് പറഞ്ഞു അത് സീദ്ന ദൗദാണ് ദാവൂദ് എന്ന് അഷ്ഹരികളെ പറ്റി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ഉപകരണം ദാവൂദ് നബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് താരീഖും ഹദീഫൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ലോകത്ത് അതിമധു മധുരമായി തന്റെ തന്റെ അള്ളാഹുലയിൽ ലഭിച്ച തന്റെ കിതാബ് അതിമധുരമായി പാരായണം ചെയ്ത ആൾ സയ്യിദ്ന ദാവൂദ അപ്പൊ അതൊക്കെ അത് അതൊന്നും ഒറിജിനൽ അല്ല പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ആ ആളെ പറ്റി ഏകദേശം പഠിച്ചിട്ടാണ് ഉണ്ടാക്കുക ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ശുചാരിയായിരുന്നു ഒരു പുറപ്പാട് നടത്തി ബൈബിളിൽ പുറപ്പാടിൽ പറയുന്നത് പതിനാറ് ലക്ഷം ആളുകൾ അന്ന് മൂസ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അങ്ങനെ വിശ്വസിക്കേണ്ട പ്രത്യേകിച്ച് അത് പഴയ നിയമവുമാണ് പഴയ നിയമം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കൃത്യമായ താരീഖാണ് ഇന്ന് ജൂതന്മാരുടെ കയ്യിലുള്ള തൗറാത്ത് ഇപ്പോൾ അവരുടെ കയ്യിലുള്ള തൗറാത്ത് ഇപ്പോൾ ജൂതന്മാരുടെ കയ്യിലുള്ള തോറ പുടപ്പാട് ഇതൊക്കെ അതിന്റെ കൃത്യമായ താരീഖാണ് അപ്പൊ അത് വിശ്വസിക്കണം വേണ്ട പിന്നെ ഖുർആാന് പൊതുവെ കൃത്യമായ സംഖ്യകൾ പറയുന്ന ഒരു രീതി ഖുർആൻ ഇല്ലതാണ് എന്നാലും ലക്ഷോപലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കണം അങ്ങനെയാവുമ്പോൾ പിന്നെ കുറെ ആളുകൾ മുന്നിൽ നടക്കും അങ്ങയോട് പോയി എങ്ങോട്ടാ പോകുന്നത് പോകുന്നത് ഇതിൽ അർളിൽ മുഖദ്ദസ പരിശുദ്ധ മണ്ണിലേക്കാണ് അഥവാ പരിശുദ്ധമായ ഫലസ്തീനിലേക്ക് പോവാണ് അതിന്റെ അവിടെയാണ് അവരെ ബല്യപ്പ പാർത്തിരുന്നത് സയ്യിദിന ഇബ്രാഹിം വലിയ അവിടുത്തെയാരല്ല അവിടുത്തെ ഹീജറ വന്നതാണ് ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പാർത്തിരുന്നു എന്നതുകൊണ്ടാണ് ആ താഴ്വരക്ക് ഖലീൽ അവിടെ മസ്ജിദ് ഖലീൽ എന്ന പേരിൽ ഒരു പള്ളിയുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ ആ പള്ളി ശ്രമി നശിപ്പിക്കാൻ ജൂതന്മാർ ശ്രമിച്ച സംഭവമൊക്കെ നിങ്ങൾക്കറിയാം ഒരു താഴ്വരയിലെ ഒരു പള്ളിയുണ്ട് മസ്ജിദ് ഖലീൽ അതിന്റെ പരിസരത്താണ് ഇബ്രാഹിം നബി പാർത്തിരുന്നത് അങ്ങോട്ട് പോവുക മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോവുക ആ ഏരിയയിലേക്ക് പോവാണ് ഇവരാണ് ബനു ഇസ്രായേലി സമൂഹം ഇവർ പോയെത്താൻ ഉദ്ദേശിച്ച മണ്ണാണ് ഫലസ്തീൻ അങ്ങോട്ട് പോവുക പോയപ്പോൾ എന്തുണ്ടായി ഇറങ്ങിപ്പോവുക പോകുമ്പോൾ ലക്ഷ്യം വേണല്ലോ അങ്ങനെ പോവല്ലല്ലോ പോകാൻ ലക്ഷ്യം വേണം ഈ കെയറോണ്ട് പോവുക എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടാ പോകുന്നത് ഫലസ്തീനിലേക്ക് പോവാ ഞാൻ കൗതുകങ്ങളോട് പറഞ്ഞാണ് പോയി മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് മൂസ നബി അവിടെ എത്തിയില്ല എന്നതാണ് കൗതുകം അതൊക്കെ പഠിക്കണം മൂസ നബി മുപ്പത് കൊല്ലം കേട്ടോടെ എത്തിയില്ല സീദിന മൂസ അലൈഹി സ്വലത്ത് അവസാനം മൂസ മാത്രം എത്തി അത് ഞാൻ പിന്നെ പറയാം ജൂതന്മാർക്ക് ആ മണ്ണ് അവകാശത്തിന് ഒരർഹതയുമില്ല എന്ന് പറയാനാണ് മൂസ നബി ഇസ്രായേലി സമൂഹവും കൊണ്ട് ഫലസ്തീനിൽ വന്നിട്ടില്ല എന്ന അതിന്റെ ഒറിജിനൽ സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് പോയത് ഫലസ്തീനിലാണ് പക്ഷെ ഫലസ്തീനിലേക്ക് മൂസ നബി തന്റെ കൗമും കൊണ്ട് എത്തിയിട്ടില്ല അതിന് കാരണങ്ങളൊക്കെ പറയാം അവിടെ പുറപ്പെട്ടു അപ്പോൾ എന്താ ഉണ്ടായത് ആദ്യം സിനായ് മരുഭൂമിയിലേക്ക് കയറണം സിനായ് മരുഭൂമിയിലേക്ക് കയറിയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കയറി അങ്ങോട്ട് ജോർദാൻ നദിയും നേരെ കടന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് ഫലസ്തീനിലേക്ക് അങ്ങോട്ട് പോകും പിന്നെ ആ മുനമ്പ് മെഡിറ്ററേനിയൻ സമുദ്രം വരെ പോകും മെഡിറ്ററേനിയൻ മുനമ്പിന്റെ തീരത്ത് ഒരു കപ്പ് ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലാണ് ആ പള്ളിക്ക് മസ്ജിദ് യൂനുസ് എന്നാണ് പേര് കാരണം മഹാനായ സയ്യിദ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം കടലിൽ നിന്ന് തുപ്പിയത് അവിടെയാണ് അത് അതുവരെ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയയാണ് അങ്ങോട്ട് പോവുകയാണ് സൈദിന മൂസ അലിസൻ ലക്ഷം ജനങ്ങൾ ബാക്കിലുമുണ്ട് പുറപ്പെട്ട് പോവുകയാണ് ബൈബിൾ ഈ ഏരിയയെ പുറപ്പാട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പോവുകയാണ് പക്ഷെ എന്തായി നട്ടപ്പാതിരൊക്കെ പോവാണ് കുറെ ആളുകൾ മുന്നിൽ നടക്കുന്നു അവർക്ക് പിഴച്ചുപോയി സമുദ്രം പിളർത്താൻ വേണ്ടി പോയതല്ല പോയത് വിഭാഗത്തിന് ഇവിടെയാണ് കെയ്റോ ഇതാണ് കെയ്റോ ഇവിടെയാണ് കെയ്റോ ഇവിടെ നിന്ന് പോവാണ് എത്തേണ്ടത് ഇവിടെയാണ് ഇതവിടെ ഇങ്ങനെ നോക്കിയാൽ ഇതാണ് സത്യത്തിൽ സീനായി മരുഭൂമി ഇതാണ് സീനായി മരുഭൂമി ഇത് അക്കബ ഇത് സൂയസ് ഉൾക്കടൽ ഇത് അക്കബ ഉൾക്കടൽ ഈ കാണുന്നതാണ് സീനായി മരുഭൂമി ഇതാണ് ഈജിപ്ത് ഇവിടെയാണ് കൈറോ ഇപ്പുറത്ത് സുഡാൻ ഇപ്പുറത്ത് നൈൽ നദി ഇവിടുന്ന് ഇങ്ങോട്ട് പോയാലേ ഇങ്ങോട്ട് പോയാൽ സീനായി മരുഭൂമിയിൽ കയറി ഷാമിൽ നേരെ ഫലസ്തീനിലേക്ക് കയറാം നിന്ന് പുറപ്പെട്ടു ഇവിടെ ഇത് ഇത് സൂയസ് പട്ടണാണ് ഇത് ആക്കബ പട്ടണാണ് ഇവിടെ ചുറ്റിയിട്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടി പോയരാ പക്ഷേ മുന്നിൽ നടന്ന ആളുകൾ വിവരമില്ലാത്തവരല്ലേ അവർക്ക് വഴിവെച്ചു ഇന്നത്തെ പാതിരിയല്ലേ അവർ നേരെ കടലിലേക്ക് കൊണ്ടെത്തി അവിടെ പ്രധാനപ്പെട്ട അഭിപ്രായം പ്രകാരം കടൽ മുനമ്പാണ് പതിനാല് കിലോമീറ്റർ വീതിയുണ്ട് അവിടെ കടൽ മുനമ്പാണ് പതിനാല് കിലോമീറ്റർ വീതിയുണ്ട് അവിടെ ഒരു കടൽ മുനമ്പാണ് അവിടെ എത്തിപ്പെട്ടു തിരിഞ്ഞ് ഇനി ചിറ്റിയിട്ട് പോകാൻ നിർവാഹമില്ല നേരം തൊട്ടു ബാക്കിൽ ഫിറാവനും കൂട്ടാളികൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു കാര്യം പ്രയോഗിക്കേണ്ടി വന്നു ബഹുമാനപ്പെട്ട സൈദിന മൂസ അലി സ്വലാത്തു വസ്സലാമിന്റെ റജ്ജത്ത് അതുകൊണ്ടാണ് എന്ത് വടികൊണ്ടടിച്ചത് വടികൊണ്ടടിക്കാൻ പോയതല്ല വടി ബഹുമാനപ്പെട്ടവരുടെ കൂട്ടുകാരനാണ് അത് അമ്മോഷാക്ക കൊടുത്തതാണ് സത്യത്തിൽ അത് മുതലും അല്ല അത് സീദിന ആദമിന്റെ മുതലാണ് ആദന്റെ വിസ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയാണിത് ഈ വടി ഇപ്പോൾ തുർക്കിയിൽ കോപ്റ്റിക് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ വടി ഇപ്പോഴുണ്ട് അത് ആദൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയാണ് പ്രധാന അഭിപ്രായം ഈ വടി വലിയ മഹത്വമുള്ള വടിയാണ് ഈ വടി ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോയിരുന്നു അതുകൊണ്ടാണ് വലിയ ഫിഹാമ എന്ന് പറഞ്ഞത് ഈ വടി തന്നെ കൂടെ ഉണ്ടായിരുന്നു ആ വടി കൊണ്ടാണ് അടിച്ചു വെള്ളത്തിൽ കാരണം രക്ഷനില്ല നമസ്കാരം ഇനി പിന്തിരിഞ്ഞിട്ട് സൂയസ് പട്ടണത്തിലേക്ക് ചുറ്റാൻ പോയാൽ ബാക്കിൽ ഫറോവയും കൂട്ടരുണ്ട് ആറ് ലക്ഷം പട്ടാളം ഫറോവയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഇനി നിർവാഹമൊന്നുമില്ല അപ്പോൾ പിന്നെ കടൽ ചെങ്കടലിന് അടിക്കേണ്ടി വന്നു സൂയസ് ഉൾക്കടൽ അതാണ് ചെങ്കടൽ ചെങ്കടൽ രണ്ട് കഴിവ് രണ്ടും ചെങ്കടലാണ് സൂയസ് ഉൾക്കടലാണ് ഇത് അഖബ ഉൾക്കടലാണ് ഈ മുനമ്പിൽ പതിനാല് കിലോമീറ്റർ വീതിയുള്ള ഈ ഭാഗത്ത് അങ്ങോട്ട് വടികൊണ്ടടിച്ചു സൈദിന മൂസ കടൽ പിളർന്നു നേരെ ഉള്ളിലേക്കത് കയറി കയറിയിട്ട് നേരെ അസീനായി മരുഭൂമിയിലേക്ക് അങ്ങോട്ട് കയറി കയറുന്ന സന്ദർഭത്തിൽ എന്തുണ്ടായി ബാക്കിൽ വരുന്നുണ്ട് ഫിറാവുനും സംഘവും ഫിറാവുനും സംഘവും അവരും ഈ പിളർന്നു നിൽക്കുന്ന സമുദ്രം കണ്ടിട്ട് അവരും അങ്ങോട്ട് കയറി പിന്നെ നേരെ أغرقنا آل فرعون وأنتم تنظرون ഒരു ഹുങ്കാര ശബ്ദമാണ് പിന്നെ ഇസ്രായേലികൾ കേട്ടത് തിരിഞ്ഞു നോക്കുമ്പോൾ ഫറോവയും കൂട്ടരും ചത്തു